അധ്യായം പതിനൊന്ന് ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരുഷലേമിൽ പാർത്തു ശേഷം ജനം പത്തു പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരുഷലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും ഒൻപത് പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചിട്ടിട്ടു എന്നാൽ യെരുഷലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു യെരുശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു യഹൂദ നഗരങ്ങളിൽ ഇസ്രയേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു യെരുശലേമിൽ ചില യഹൂദ്യരും ബെന്യാമീന്യരും പാർത്തു യഹൂദ്യർ ആരെല്ലാമെന്നാൽ പേരസിന്റെ പുത്രന്മാരിൽ മഹലേലിന്റെ മകനായ അമര്യാവിന്റെ മകനായ സെഖരിയാവിന്റെ മകനായ ഊസിയാവിന്റെ മകൻ അഥായാവും ഷീലോന്യന്റെ മകനായ സെഖരിയാവിന്റെ മകനായ യോയാരീബിന്റെ മകനായ അദായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കോൽഹൊസയുടെ മകനായ ബാരൂക്കിന്റെ മകൻ മയസേയാവും തന്നെ യെരുശലേമിൽ പാർത്ത പേരസിന്റെ മക്കൾ ആകെ നാനൂറ്റി അറുപത്തിയെട്ട് പരാക്രമശാലികൾ ബെന്യാമീന്യർ ആരെല്ലാമെന്നാൽ സല്ലു അവൻ മെസുല്ലാമിന്റെ മകൻ അവൻ യോവേദിന്റെ മകൻ അവൻ പെദായാവിന്റെ മകൻ അവൻ കോലായാവിന്റെ മകൻ അവൻ മയസേയാവിന്റെ മകൻ അവൻ ഇഥിയേലിന്റെ മകൻ അവൻ യഷയ്യാവിന്റെ മകൻ അവന്റെ ശേഷം ഗബ്ബായി സല്ലായി ആകെ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർ സിക്രിയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണി ഹസന്നൂവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനും ആയിരുന്നു പുരോഹിതന്മാരിൽ യോയാരീബിന്റെ മകനായ യദായാവും യാഖീനും അഹിത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദൈവാലയ പ്രഭുവായ സെരായാവും ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരും മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ സെഖരിയാവിന്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിന്റെ മകനായ യരോഹാമിന്റെ മകൻ ആദായാവും പ്രതിർഭവന തലവന്മാരായ അവന്റെ സഹോദരന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തിയിരണ്ട് പേരും ഇമ്മേരിന്റെ മകനായ മെഷില്ലേമോത്തിന്റെ മകനായ അഹ്സായിയുടെ മകനായ അസരേലിന്റെ മകൻ അമശസായിയും അവരുടെ സഹോദരന്മാരായ നൂറ്റി ഇരുപത്തിയെട്ട് പരാക്രമശാലികളും ഇവരുടെ പ്രമാണി ഹഗേദോലീമിന്റെ മകനായ സബ്ദിയേൽ ആയിരുന്നു ലേവ്യരിൽ ബൂന്യയുടെ മകനായ ഹഷബ്യാവിന്റെ മകനായ അസ്രീകാമിന്റെ മകനായ അശൂബിന്റെ മകൻ ഷെമയ്യാവും ലേവ്യരുടെ തലവന്മാരിൽ ദൈവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ശബത്തായിയും യോസാബാദും ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രമാരംഭിക്കുന്ന തലവനായ മഥന്യാവും രണ്ടാമൻ അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബക്ബൂക്കിയാവും യദൂഥൂന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമ്മൂയയുടെ മകൻ അബ്ദയും തന്നെ വിശുദ്ധ നഗരത്തിലുള്ള ലേവ്യർ ആകെ ഇരുന്നൂറ്റി എൺപത്തി നാല് പേർ വാതിൽകാവൽക്കാരായ അക്കൂബും തൽമോനും വാതിലുകൾക്കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും നൂറ്റി എഴുപത്തി പേർ ശേഷം ഇസ്രയേല്യരും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താൻ തന്റെ അവകാശത്തിൽ പാർത്തു ദൈവാലയദാസന്മാരോ ഓഫേലിൽ പാർത്തു സീഹയും ഗിഷ്പയും ദൈവാലയദാസന്മാരുടെ പ്രമാണികൾ ആയിരുന്നു ദൈവാലയത്തിലെ വേലയ്ക്ക് ഉണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മഥന്യാവിന്റെ മകനായ ഹഷബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ ഉസി ആയിരുന്നു സംഗീതക്കാരെക്കുറിച്ച് രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നിത്യച്ചെലവ് വകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു യഹൂദയുടെ മകനായ സേരഹിന്റെ പുത്രന്മാരിൽ മെസ്സേസബേലിന്റെ മകനായ ഫെതഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥൻ ആയിരുന്നു ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ യഹൂദ്യരിൽ ചിലർ കിരിയത്തർബയിലും അതിന്റെ ഗ്രാമങ്ങളിലും ദീപോനിലും അതിന്റെ ഗ്രാമങ്ങളിലും യഖബ്സയിലും അതിന്റെ ഗ്രാമങ്ങളിലും യേശുവയിലും മോലാദയിലും ബേത്പേലതിലും ഹസർ ഷുവാലിലും ബേർഷേബയിലും അതിന്റെ ഗ്രാമങ്ങളിലും സിക്ലാഗിലും മെഖോനയിലും അതിന്റെ ഗ്രാമങ്ങളിലും ഏൻ റിമ്മോനിലും സോരയിലും യാർമൂത്തിലും സനോഹയിലും അതുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും ലാഖീഷിലും അതിന്റെ വയലുകളിലും അസേക്കയിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തു അവർ ബെർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു ബെന്യാമീന്യർ ഗേബ മുതൽ മിക്മാശ് വരെയും അയ്യയിലും ബേഥയിലും അവയുടെ ഗ്രാമങ്ങളിലും അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോരിലും രാമയിലും ഗിഥായിമിലും ഹാദീദിലും സെബോയിമിലും നെബല്ലാത്തിലും ലോദിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർത്തു യഹൂദയിലുണ്ടായിരുന്ന ലേവ്യരുടെ ചില കൂറുകൾ ബെന്യാമീനോട് ചേർന്നിരുന്നു